മുപ്പത്താറ് അധ്യായങ്ങളിലായി നടന വിഷയങ്ങളെ കുറിച്ച് ആത്രേയമുനിയുടെ ചോദ്യങ്ങൾക്ക് ഭരതമുനി ഉത്തരരൂപത്തിൽ വിവരിക്കുന്ന വിഷയങ്ങൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്നു ബ്രഹ്മാവിൽ നിന്നുള്ള നാട്യശാസ്ത്രത്തിൻ്റെ ഉത്ഭവ വിവരണം നാരദൻ നടനശാസ്ത്രം പഠിക്കുന്നതിൻ്റെ പ്രത്യേകത ബ്രഹ്മാവിനോട് ചോദിക്കുന്നു അങ്ങനെ നടനശാസ്ത്രത്തിൻ്റെ ഉത്ഭവ കഥ നാട്യശാലയുടെ ലക്ഷണം രംഗഗ്രഹം മണ്ഡപം സ്തംഭനത്തിൻ്റെ പ്രത്യേകത സ്തംഭത്തിൻ്റെ പ്രത്യേകത രംഗശീർഷം രംഗശാലയുടെയും നടനശാലയുടെയും നിർമ്മാണം പ്രേക്ഷകഗ്രഹത്തിൻ്റെ പ്രത്യേകത നടനശാലയിൽ മന്ത്രജപവും ദേവപ്രാർത്ഥനയും നടത്തേണ്ടതിൻ്റെ ആവശ്യം നാട്യാചാര്യൻ്റെ പ്രത്യേക ആചാരവിധികൾ സമയവും ദിവസവും പൂജാദ്രവ്യങ്ങളും ഉപയോഗിച്ച് നല്ല ദിവസം പൂജ നടത്തി ആരംഭിക്കേണ്ട നാട്യശാസ്ത്ര പഠനവിധി അതുപോലെ തന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായങ്ങളിൽ മുപ്പത്തിരണ്ട് തരത്തിലുള്ള അംഗഹാരങ്ങൾ നൂറ്റിയെട്ട് തരത്തിലുള്ള കരപ്രയോഗങ്ങൾ പൂർവരാഗത്തിൻ്റെ അംഗങ്ങളും അവതരണവും ആരംഭവും മാഗോത്സാരിത എന്ന വിധിയും ഗീതാവിധിയും നാന്തി രംഗദ്വാരം തുടങ്ങിയവയും വിവരിച്ചതിനു ശേഷം എട്ട് രസങ്ങളെക്കുറിച്ചും എട്ട് സാത്വികങ്ങളെക്കുറിച്ചും നാലുവിധ അഭിനയങ്ങളെക്കുറിച്ചും രണ്ടുവിധ ധർമ്മത്തെക്കുറിച്ചും നാലുവിധ വൃത്തികളെക്കുറിച്ചും നാല് പ്രവൃത്തികളെക്കുറിച്ചും രണ്ട് സിദ്ധികളെക്കുറിച്ചും രണ്ട് സ്വരങ്ങളെക്കുറിച്ചും അഞ്ച് ഗാനങ്ങളെക്കുറിച്ചും മൂന്ന് രംഗങ്ങളെക്കുറിച്ചും രസഭാവബന്ധത്തെക്കുറിച്ചും ശൃംഗാര ഹാസ്യ കരുണ രൗദ്ര വീര ഭയാനക ഭീഭത്സ അത്ഭുത രസങ്ങൾ എപ്രകാരമാണ് മുഖത്ത് പ്രസരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ശൃംഗാരത്തിൻ്റെ മൂന്ന് ഭേദങ്ങളെക്കുറിച്ചും എട്ട് ഭാവഭേദങ്ങളെക്കുറിച്ചും മുപ്പത്തിനാല് വ്യഭിചാരങ്ങളെക്കുറിച്ചും എട്ട് സാത്വിക ഭേദങ്ങളെക്കുറിച്ചും അഭിനയപദം എപ്രകാരമാണ് വിവരിക്കേണ്ടത് കുറിച്ചും നാല് വിധ അഭിനയങ്ങളെക്കുറിച്ചും പതിമൂന്ന് വിധ ശിരകർമ്മങ്ങളെക്കുറിച്ചും ദൃഷ്ടി ലക്ഷണത്തെക്കുറിച്ചും പതിനെട്ട് വിധത്തിലുള്ള കുറിച്ചും ദർശന പ്രകാര നാസാകർമ്മത്തെ കുറിച്ചും മുഖരാശി ഭേദങ്ങളെക്കുറിച്ചും മൂന്നുവിധ ഹസ്താഭിനയത്തെക്കുറിച്ചും അസംയുത ഹസ്തത്തെക്കുറിച്ചും ഇരുപത്തിനാല് മുദ്രകളെക്കുറിച്ചും പതിമൂന്ന് സംയുത ഹസ്തമുദ്രകളെക്കുറിച്ചും ഒൻപത് വരെ അധ്യായങ്ങളിൽ വിവരിച്ചതിനു ശേഷം പത്തും പന്ത്രണ്ടും അധ്യായങ്ങളിൽ ഉരസ് പാർശ്വം കടി ഊരു ജംഗഭാഗപാദങ്ങൾ ഇവയുടെ അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ചും ചാരീലക്ഷണത്തെക്കുറിച്ചും ലക്ഷണത്തെക്കുറിച്ചും ഭൂമിയിലെയും ആകാശത്തിലെയും വിവിധ തരത്തിലുള്ള നടത്തം എപ്രകാരമാണ് എന്ന വിവരണവും നൽകുന്നതിന് ശേഷം വിവിധ തരത്തിലുള്ള രസങ്ങളിലെ ഗതിപ്രകാരങ്ങളും ഉന്മത്തന്മാരുടെയും അന്ധന്മാരുടെയും ചലനങ്ങളും ശിശു വൃദ്ധ കൃഷ വാമന മ്ലേച്ഛന്മാരുടെ അൻപത് വിധത്തിൽ പരമുള്ള ചലനഗതികളും നാലുവിധ പ്രവർത്തികളും രണ്ടുവിധ ധാർമ്മികവും ഇതിൽ വിവരിക്കുന്നു ധർമ്മികളും ഇതിൽ വിവരിക്കുന്നു വാചികാഭിനയം സംസ്കൃത ഭാഷാ പഠനം രണ്ടുവിധ നിബന്ധനകൾ ഛന്ദശാസ്ത്രം നൃത്തം വൃത്തം ചന്ദസംഖ്യ ചന്ദസ്സുകളുടെ വൃത്തനാമ അക്ഷര നിയമങ്ങളും സംഗീതത്തോടു കൂടിയ നാട്യശാസ്ത്രത്തിന് എപ്രകാരം അവിഭാജ്യ ഘടകമായി വർത്തിക്കുന്നു എന്ന് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നു കൂടാതെ അഭിനയത്തിന്റെ മുപ്പത്തിയാറ് ലക്ഷണങ്ങൾ കാവ്യങ്ങളുടെ ദോഷങ്ങളുടെ വിവിധ വശങ്ങൾ കാവ്യങ്ങളുടെ പത്ത് ഗുണങ്ങൾ അലങ്കാര രസവിനിയോഗം ഹ്രസ്വ ദീർഘ പ്ലുതങ്ങളുടെ രസവിനിയോഗങ്ങൾ നാട്യത്തിലെ അഭിനയങ്ങൾ ശബ്ദപ്രയോഗം ഭാഷാവിധാനം പ്രാകൃത ഭാഷാ നിയമങ്ങൾ ഭാഷാഭേദങ്ങൾ സംസ്കൃത പ്രാകൃത ഭാഷകളുടെ പ്രയോഗ വ്യവസ്ഥ ഇവയെല്ലാം വിവരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു ഭാരതത്തിൽ നടനശാസ്ത്രം ആസ്വാദ്യതയുടെ മാത്രം അല്ലെങ്കിൽ സെക്സി അപ്പിയറൻസിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും ലഹരിയുടെയും ഭാഗമായിരുന്നില്ല അത്യുജ്വലമായ ഭാഷ ശരീര പ്രയോഗ അഭിനയ muscles skeletal system organic expression ഇവയെല്ലാം കൂടി ചേർന്ന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും പ്രത്യേക മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും ചേർത്തുകൊണ്ടുള്ള ശാരീരികവും ശബ്ദപരവുമായ അഭിനയത്തിൻ്റെ സമഞ്ജസമായിരുന്നു ഭാരതത്തിൽ എന്ന് മനസ്സിലാക്കുവാൻ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതിയാകും കൂടാതെ നടനത്തിലെ സംഭാഷണ വിധി നാമക്രിയാവിധികൾ നടനത്തിലെ സപ്തസ്വര രസങ്ങൾ മുഖത്തെപ്രകാരം പ്രതിഫലിക്കണം എന്ന വിവരണം വർണ്ണങ്ങളും ആറു തരത്തിലുള്ള അലങ്കാരങ്ങളും ആറ് തരത്തിലുള്ള അംഗ അഭിനയങ്ങളും പത്ത് രൂപങ്ങളും സന്ധികളും അഞ്ചവസ്ഥകളും അഞ്ച് അർത്ഥപ്രകൃതികളും നാല് പതാകസ്ഥാനങ്ങളും വിവരിച്ചതിനു ശേഷം ഗത വിമർശ നിർവഹണം സന്ധ്യ അംഗങ്ങൾ ഇവയെല്ലാം വിവരിച്ച് നാടകം എപ്രകാരം അഭിനയിക്കണം ഡ്രാമ ഇന്നത്തെ കാലത്തുള്ള നാടകം ഉത്ഭവിച്ചത് ഭാരതത്തിൽ ഭരതമുനിയുടെ കാലത്താണ് എന്നറിയുമ്പോഴാണ് നാടകത്തിലെ ഫേഷ്യൽ ആൻഡ് ഓർഗാനിക് എക്സ്പ്രഷൻ പോലും എത്രയും സിസ്റ്റമാറ്റിക്കും സയൻറ്റിഫിക്കും വെൽ കോഡിഫൈഡുമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിലൂടെ വൃത്തികളുടെ ഉത്ഭവം ഭാരതീ വൃത്തി സാത്വതീ വൃത്തി കൈശികീ വൃത്തി ആരഭടീ വൃത്തി തുടങ്ങിയ വൃത്തികളുടെ വിവരണവും രസപ്രയോഗവും അണിയറയുടെ വ്യത്യസ്ത ഭേദങ്ങളും അലങ്കാരനാമങ്ങളും വേഷങ്ങളുടെ ഭേദങ്ങളും അംഗരചന സംയുക്ത വർണ്ണങ്ങൾ ഉപവർണ്ണങ്ങൾ എന്നിവയുടെ പ്രത്യേകതയും പ്രാണിയുടെയും അപ്രാണിയുടെയും വേദ ഭേദങ്ങളും വിവരിച്ചതിനു ശേഷം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പരം ജർജര ലക്ഷണങ്ങൾ ഈ രണ്ട് അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൽ നായിക അങ്കജ സ്വഭാവജ അയത്നജ നായകാലങ്കാരങ്ങൾ ഇപ്രകാരമുള്ള അലങ്കാര പദങ്ങൾ ആറ് വിധത്തിലുള്ള അംഗീകാഭിനയം പന്ത്രണ്ട് വാചികാഭിനയവും സ്ത്രീകളുടെ ശീലഭേദങ്ങളും രതിസുഖം എപ്രകാരം എക്സ്പ്രഷനിലൂടെ വിവരിക്കാമെന്നുള്ളതിനെക്കുറിച്ചും രാജോപചാരവും കാമചേഷ്ടകളും പത്ത് വിധത്തിലുള്ള കാമാവസ്ഥകളും ധൂതിപ്രേഷണവും വിവരിച്ച് രംഗപ്രയോഗത്തെക്കുറിച്ചുള്ള വിവരണവും നൽകി ഈ ഇരുപത്തിനാലാമത്തെ അധ്യായം അവസാനിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ബാഹ്യോപചാര വിവരണങ്ങൾ പ്രകൃതിയുടെയും യൗവനഭേദങ്ങളുടെയും പുരുഷഭേദങ്ങളുടെയും വിവരണങ്ങൾ നൽകുന്നുണ്ട് ആറ് ഇരുപത്തിയേഴ് അധ്യായങ്ങളിലൂടെ വീണ്ടും രണ്ടു വിധത്തിലുള്ള സിദ്ധികളെക്കുറിച്ചും രണ്ടു വിധത്തിലുള്ള ദൈവസിദ്ധികളെക്കുറിച്ചും ഘാതസ്ഥാനങ്ങളെക്കുറിച്ചും പത്ത് വിധത്തിലുള്ള പരീക്ഷകന്മാരുടെ വിവരണത്തെക്കുറിച്ചും മൂന്ന് നാട്യഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു അവസാന ഭാഗങ്ങളിൽ സംഗീതത്തിൻ്റെ പ്രത്യേകത വാദ്യപ്രയോഗങ്ങളുടെ പ്രത്യേകത അലങ്കാരങ്ങൾ വീണാവാദ്യം സുഷിരവാദ്യങ്ങൾ കല ലയം താളം താളഭേദങ്ങൾ ഛന്തസ്സുകൾ പഞ്ചവിധത്തിലുള്ള ഗാനം ധ്രുവപ്രപഞ്ചം വാദ്യങ്ങളുടെ ഉത്ഭവം പതിനെട്ട് ജാതിയിലുള്ള വാദ്യ സംശ്രയങ്ങളുടെ വിവരണം ഉത്തമ മധ്യമ അധമ പ്രകൃതികൾ മൂന്ന് വിധത്തിലുള്ള സ്ത്രീ പ്രകൃതികൾ സങ്കീർണ പ്രകൃതികൾ ഇപ്രകാരം വിവരിച്ച് അവസാനത്തെ അധ്യായത്തിൽ ഭരതമുനിയിൽ നിന്ന് നാട്യശാസ്ത്രജ്ഞാനം ലഭിച്ച ആത്രേയൻ മറ്റു മഹർഷിമാർക്ക് നാട്യശാസ്ത്രത്തിൻ്റെ പ്രത്യേകത വിവരിച്ചു കൊടുത്ത് നാട്യവംശം എന്നൊരു പ്രത്യേക വംശം ഉത്ഭവിച്ചതിൻ്റെ കഥ ഈ അവസാന ഭാഗത്ത് വിവരിച്ചുകൊണ്ട് നാട്യശാസ്ത്രത്തിൻ്റെ ആത്മീയതയും ഭൗതികതയുമായ പ്രത്യേകതകളും നന്മകളും വിവരിച്ചുകൊണ്ട് ഈ അത്യുജ്വലമായ ലോകത്തിലെ അതിപ്രസിദ്ധവും അതിപ്രാചീനവുമായ ഭരതമുനിയുടെ നാട്യശാസ്ത്രം അവസാനിക്കുന്നു ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത ലോകത്തൊരിടത്തും മനുഷ്യന് സംഗീതവും നാട്യശാസ്ത്രവും തമ്മിൽ ഇത്രയും ഉജ്ജ്വലമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന ഒരു വിവരണം തരുന്ന ഗ്രന്ഥം രചിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സാധാരണക്കാർക്ക് പോലും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ വിവരണം മനസ്സിലാക്കുവാൻ വിഷമമുണ്ടാവുകയില്ല അത്രയും ലളിതമായ സംസ്കൃത ഭാഷയിൽ മലയാള വിവർത്തനത്തോടു കൂടിയും ഇന്ന് ആ ഗ്രന്ഥം ലഭ്യമാണ് അത്രയും ശാസ്ത്രീയമായി ആരോഗ്യപരവും സംതൃപ്തപരവും മനഃശാസ്ത്രപരവും സാമൂഹികപരവും കലാപരവും സാഹിത്യപരവുമായ ഒരു വിവരണമാണ് ഭരതമുനിയുടെ എൻസൈക്ലോപീഡിയ ഓഫ് നാട്യശാസ്ത്ര എന്ന ഗ്രന്ഥം എന്ന് മനസ്സിലാക്കാം ചില പണ്ഡിതന്മാർ സംഗീതവും ഗന്ധർവവേദവും ഒരു തരത്തിൽ സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും വിഷയങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമായി കാണുന്നതോടൊപ്പം വാത്സ്യായന മഹർഷി എഴുതിയ കാമശാസ്ത്രത്തെയും ഇതേ ഉപവേദത്തിൻ്റെ ഭാഗമായി കാണുന്നവരുണ്ട് വാത്സ്യായനൻ്റെ കാമശാസ്ത്രം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സൂത്രങ്ങൾ ചേർന്ന് ഏഴ് അധികരണങ്ങളായി മുപ്പത്തിയാറ് അധ്യായങ്ങളിലാണ് വിഷയങ്ങൾ വിവരിക്കുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും സ്വഭാവം മുതൽക്ക് ഫിസിയോളജിയും അനാറ്റമിയും സൈക്കോളജിയും എല്ലാം വിവരിച്ചതിനു ശേഷം ലൈംഗികമായ പ്രത്യേകതകൾ വിവരിക്കുന്ന ആചാരങ്ങൾ വിവരിക്കുന്ന അനുഭവങ്ങളെ പോലെ വിവരിക്കുന്ന ലൈംഗിക രീതികൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ മാത്രമല്ല ഒരു മെഡിക്കൽ ഗ്രന്ഥം എന്നുള്ള രീതിയിൽ പോലും സെക്സോളജി വിവരിക്കുന്ന ലോകത്തിലെ അതിപ്രാചീനമായ ഒരു ഗ്രന്ഥമാണ് വാത്സ്യായനൻ്റെ കാമശാസ്ത്രം ഭാരതത്തിൽ പുരാതന ഭാരതത്തിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർക്ക് ഇതുപോലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ അഭിമാനം തോന്നാൻ കാരണം എക്കണോമിക്സ് എന്ന അർത്ഥശാസ്ത്രവും സയൻസ് ഓഫ് ആർച്ചറി എന്ന യുദ്ധകലാശാസ്ത്ര വിവരണവും അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളും സംഗീതവും നാട്യശാസ്ത്രവും കാമശാസ്ത്രവും ആരോഗ്യശാസ്ത്രവും ഭക്ഷണശാസ്ത്രവും മെറ്റലർജിയും എല്ലാം തന്നെ തച്ചുശാസ്ത്രവും സ്ഥാപത്യവേദവും ഉൾപ്പെടെയുള്ളത് ഈ ഉപവേദ നിരകളിൽ കൊണ്ടാണ് ഭാരതത്തിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് അന്നും ഇന്നും ഭാരതീയർ പറയുന്നത് അത്യുജ്വലമായ കമ്പ്യൂട്ടർ ഒരുപക്ഷെ ഇല്ലായിരിക്കാം പക്ഷെ കമ്പ്യൂട്ടറിന് പോലും ഉപയോഗിക്കാവുന്ന വിവരണങ്ങൾ ഇവിടെയുണ്ട് എന്ന് ഐ ഐ ടിയിലെ ചില പ്രൊഫസർമാര് വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി വേദഗണിതം മാത്രമല്ല സംസ്കൃത ഭാഷ മാത്രമല്ല കുറെ അധികം തത്വങ്ങൾ പോലും അതിനുപയോഗിക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാമുള്ള ഒരു രാജ്യമായിരുന്നുവല്ലോ ഭാരതം എന്ന് അഭിമാനം തോന്നും ഏതായാലും എല്ലാം ഉണ്ടായിരുന്നു എന്ന് അഹങ്കരിക്കുന്നില്ലെങ്കിലും പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അവകാശപ്പെടുന്നില്ലെങ്കിലും അത്യുജ്വലങ്ങളായ വിവരണങ്ങൾ അതിപ്രാചീനമായ ഭാരതത്തിലുണ്ടായിരുന്നു ലോകത്ത് സംസ്കാരം ഉദിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നാട്യശാസ്ത്രത്തെ പോലെ ഗ്രന്ഥമെഴുതിയ ഭാരതീയ ഋഷിവര്യന്മാരെ നിങ്ങൾക്ക് മുമ്പിൽ പ്രണാമം ചെയ്യുകയല്ലാതെ ഭാരതീയരായ നൂറുകോടി ജനതയ്ക്ക് മാത്രമല്ല ലോക പൗരന്മാരായ അറുന്നൂറ്റി ഒന്ന് കോടി ജനതയ്ക്കും ഭാരതത്തിലേക്ക് നോക്കേണ്ടി വരുന്നത് the results available from the ancient Indian books are extracted out of the experience and those experiences were available from the experiments they conducted. Those experiments were conducted by the eternal instruments, not external instruments. മാനസികവും ശാരീരികവുമായ അനുഭവസമ്പത്തിൻ്റെ പരീക്ഷണശാലയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നുരുത്തിരിഞ്ഞതാണ് ഈ ശാസ്ത്രം മുഴുവനും അതുപോലെ തന്നെയാണ് നാലാമത്തെ ഉപവേദമായ ആയുർവേദത്തിൻ്റെയും ചരിത്രം അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം ആയുർവേദത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഇന്ന് ലോകരാഷ്ട്രത്തിൻ്റെ ഹെൽത്ത് സിനാരിയോയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആയുർവേദത്തോടുള്ള അപ്രോച്ചും മാത്രം നോക്കിയാൽ മതിയാകും അത്യുജ്വലങ്ങളായ രണ്ട് ഗ്രന്ഥങ്ങളാണ് അതിപ്രാചീനമായ ആയുർവേദത്തിൻ്റെ സമ്പത്തായിട്ടുള്ളത് അതിനുശേഷം എഴുതിയ അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും കൂടി ചേരുമ്പോൾ ഭാരതീയ ആരോഗ്യശാസ്ത്രത്തിൻ്റെ ഔഷധശാസ്ത്രത്തിൻ്റെ ഭക്ഷണശാസ്ത്രത്തിൻ്റെ സമ്പൂർണ്ണ വിവരണവും നമുക്ക് ലഭ്യമാകുന്നു ചരകസംഹിത ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥമാണ് ഇതിനകത്ത് എട്ട് ഭാഗങ്ങളാണുള്ളത് സൂത്രസ്ഥാനം നിധാനസ്ഥാനം വിമാനസ്ഥാനം ശരീരസ്ഥാനം ഇന്ദ്രിയസ്ഥാനം ചികിത്സാസ്ഥാനം കൽപ്പസ്ഥാനം സിദ്ധിസ്ഥാനം എന്നീ എട്ട് ഭാഗങ്ങളോടുകൂടി ശരീരത്തിലെ ആരോഗ്യസംബന്ധമായ സർവ ചരിത്രങ്ങളും ശാസ്ത്രീയ വിവരണങ്ങളും നൽകിയിരിക്കുന്നു സൂത്രസ്ഥാനത്തിൽ രോഗങ്ങളുടെ വിവരണം അവയുടെ ചികിത്സാ വിവരണം ത്രിദോഷ സിദ്ധാന്തം പഥ്യവും അപഥ്യവും എപ്രകാരം ആചരിക്കണമെന്ന് ഭക്ഷണത്തിനുപയോഗിക്കുന്ന ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും മദ്യവും മാംസവും വേരുകളും ഫലങ്ങളും ജലവും എപ്രകാരം ക്വാളിഫിക്കേഷൻ ഉള്ളവയാണ് എന്ന വിവരണം ആയുർവേദത്തിൻ്റെ എട്ട് ഭാഗങ്ങളുടെ സംക്ഷിപ്ത വിവരണവും നൽകി സൂത്രസ്ഥാനം എന്ന ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നു വിവിധ തരത്തിലുള്ള വ്യാധികളും ജ്വരങ്ങളും പിത്തവിവരണവും ഗുൽമവിവരണവും പ്രമേഹവും കുഷ്ഠവും ഉന്മാദവും അമസ്മാര രോഗങ്ങളെക്കുറിച്ചും നിധാനസ്ഥാനത്ത് വിവരിക്കുന്നുണ്ട് ഷഡ്രസങ്ങളെക്കുറിച്ചും ധർമ്മവിവരണങ്ങളെക്കുറിച്ചും മൃത്യു വിവരണം രോഗം നിർണയിക്കേണ്ടത് എപ്രകാരമാണ് കുറിച്ചും രോഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വ്യാധികളും ആദികളും എപ്രകാരം ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചും മൈക്രോ ഓർഗാനിസത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവയെല്ലാമാണെന്നും കൃമികളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്നും അവയ്ക്കുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ എന്തെല്ലാമാണെന്നും വിമാനസ്ഥാനത്തിൽ വിവരിക്കുന്നു ശരീരസ്ഥാനത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള വിവരണമാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിചാരത്തിൻ്റെയും വികാരത്തിൻ്റെയും ബുദ്ധിഭ്രംശത്തിൻ്റെയും വിവരണം രോഗത്തിന്റെ വിവരണം ഗർഭത്തിന്റെയും ഗർഭസംബന്ധിയായ ശിശുവിന്റെ വളർച്ചയുടെയും വിവരണം ശരീരത്തിന്റെയും മനസ്സിന്റെയും ബന്ധം വാദ പിത്ത കവ ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ ദശപ്രമാണ വിവരണം ഇവയെല്ലാം കഴിയുന്നതിനു ശേഷം ഗർഭകാലത്ത് അനുശാസിക്കേണ്ട കുറിച്ച് വിവരിച്ച് ശിശുവിൻ്റെ ജന്മവും നാമകരണവും വരെ ശരീരസ്ഥാനത്തിൽ വിവരിക്കുന്നു ഇന്ദ്രിയസ്ഥാനത്തിലാകട്ടെ ശരീരപ്രകൃതിയെക്കുറിച്ചും ശരീരങ്ങളിലുണ്ടാകുന്ന വൈകൃതങ്ങളെക്കുറിച്ചും വായു സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും പഞ്ചേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റികൾ ഏവയെല്ലാം എന്നുള്ളതിനെക്കുറിച്ചും നാസിക ദന്തം ജിഹ്വ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഏവയെല്ലാമാണെന്നും രോഗിയുടെ ലക്ഷണം എന്തെല്ലാമാണെന്നും ലക്ഷണത്തിൽ നിന്ന് രോഗത്തെ ഡയഗ്നോസ് ചെയ്യേണ്ടത് എപ്രകാരമാണെന്നും വിവരിച്ചതിനു ശേഷം ചികിത്സയ്ക്കായി വരുന്ന രോഗി വരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് രോഗിയിൽ നിന്ന് രോഗിയുടെ ചലനത്തിൽ നിന്ന് മുഖഭാവത്തിൽ നിന്ന് സംസാര രീതിയിൽ നിന്ന് രോഗത്തെക്കുറിച്ച് വൈദ്യൻ എപ്രകാരമാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള വിവരണവും നൽകി ഇന്ദ്രിയസ്ഥാനം അവസാനിക്കുന്നു ചികിത്സാസ്ഥാനത്തിലാകട്ടെ വിവിധ തരത്തിലുള്ള ഔഷധങ്ങൾ വാചീകരണത്തെക്കുറിച്ചുള്ള വിവരണം ജ്വരചികിത്സാക്രമങ്ങൾ രക്തപിക്ത ചികിത്സ ഗുൽമരൂപങ്ങളുടെ ചികിത്സ പ്രമേഹ ചികിത്സ അതുപോലെ തന്നെ കുഷ്ഠചികിത്സ രാജയക്ഷ്മ ചികിത്സ ഉദരരോഗത്തിൻ്റെയും ത്വക്ക് രോഗങ്ങളുടെയും പാണ്ടിൻ്റെയും ശ്വാസകോശ രോഗങ്ങളുടെയും അതിസാരത്തിൻ്റെയും ഛർദിയുടെയും തൃഷ്ണാരോഗത്തിൻ്റെയും വിഷ വിഷത്തിൻ്റെയും വൃണ ചികിത്സയുടെയും വിവിധ രീതികളും ചികിത്സാ സമ്പ്രദായം വിവരിക്കുന്ന ചികിത്സാസ്ഥാനത്ത് നൽകിയതിനു ശേഷം അവസാനത്തേതിനു മുൻപിലത്തെ കൽപ്പസ്ഥാനത്തിൽ രോഗത്തിനുണ്ടാ രോഗ ഉണ്ടാകുന്നതിൻ്റെ കാരണം ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ രോഗങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേക രീതിയിലുള്ള വമനരോഗങ്ങൾ തുടങ്ങിയവ വിവരിച്ചതിന് ശേഷം ഓരോ വിധത്തിലുള്ള രോഗത്തിൻ്റെ അനുഭവം എപ്രകാരമാണ് എന്ന് കൂടി കൽപ്പസ്ഥാനത്ത് വിവരിക്കുന്നു സിദ്ധിസ്ഥാനം എന്ന അവസാനത്തെ ഭാഗത്തിൽ വമനം ശോധന ഭസ്തി തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സാവിധികളെക്കുറിച്ചും സ്നേഹഭസ്തിയെക്കുറിച്ചും നേത്രഭസ്തിയെക്കുറിച്ചും അജീർണ ചികിത്സയെക്കുറിച്ചും സുദീർഘമായി വിവരിച്ചതിനു ശേഷം ആയുർവേദം പഠിക്കുന്നതിൻ്റെ പ്രത്യേകതയും വിവരിക്കുന്നു അത്യുജ്വലവും ചരകസംഹിതയേക്കാൾ പ്രാചീനത്വവുമുണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥമാണ് ശുശ്രുത സംഹിത ആയുർവേദ ഗ്രന്ഥമായ ചരകസംഹിതയിൽ വിവരിക്കുന്ന അതേ വിവരണങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ ശുശ്രുത സംഹിതയിലും വിവരിക്കുന്നുണ്ട് സൂത്രസ്ഥാനം തുടങ്ങിയ എട്ട് സ്ഥാനങ്ങളും വിവരിക്കുന്നത് കൂടാതെ ഇതിനകത്ത് പ്രത്യേകമായ ശല്യചികിത്സ പ്ലാസ്റ്റിക് സർജറി സർജറിയുടെ പ്രത്യേകതയും ഈ ഗ്രന്ഥത്തിനകത്ത് വിവരിക്കുന്നുണ്ട് കുറെ കൂടി വ്യക്തമായിട്ടാണ് ശുശ്രുത സംഹിതയിൽ വിഷയങ്ങൾ വിവരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഏഴ് ഭാഗങ്ങളിലായി ഇരുന്നൂറിൽ പരം അധ്യായങ്ങളിലൂടെ ശരീരത്തിൻ്റെയും രോഗങ്ങളുടെയും ചികിത്സാവിധികളുടെയും പൂർണ്ണ വിവരണങ്ങൾ നൽകുന്ന മറ്റൊരു പുരാതന ഗ്രന്ഥവുമുണ്ട് അത്രേ കശ്യപ സംഹിത ബേള സംഹിത എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവും നൂറ്റി ഇരുപത് അധ്യായങ്ങളിലൂടെ എട്ട് ഭാഗങ്ങളിലായി ഇതേപോലെയുള്ള വിവരണങ്ങൾ നൽകുന്നുണ്ട് വാഗ്ഭടൻ രചിച്ച അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും ആയുർവേദത്തിലെ അതിപ്രധാനങ്ങളായ മറ്റു രണ്ട് ഗ്രന്ഥങ്ങളാണ് അഷ്ടാംഗ സംഗ്രഹത്തിൽ സൂത്രസ്ഥാനം ശരീരസ്ഥാനം നിധാനസ്ഥാനം ചികിത്സാസ്ഥാനം കൽപ്പസ്ഥാനം ഉത്തരസ്ഥാനം എന്നിങ്ങനെ ആറു ഭാഗങ്ങളിലായി നൂറ്റി അൻപത് അധ്യായങ്ങളിലൂടെ വിവരണങ്ങൾ കായചികിത്സയ്ക്കും ചരകസംഹിതയിലെ ശല്യ ശല്യചികിത്സയ്ക്കും ശുശ്രുത സംഹിതയുടെ അടിസ്ഥാനം വെച്ചുകൊണ്ട് തന്നെയാണ് അഷ്ടാംഗ സംഗ്രഹം എന്ന ഗ്രന്ഥത്തിൻ്റെ വിവരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഷ്ടാംഗ ഹൃദയം എന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ നൂറ്റി ഇരുപത് അധ്യായങ്ങളിലൂടെ ആറ് സ്ഥാനങ്ങളിലായി കുറെ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഉജ്ജ്വലമായ ആരോഗ്യ സംബന്ധമായ വിവരണവും നമുക്ക് കാണാൻ സാധിക്കും ഇവയെല്ലാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള ആയുർവേദ ചികിത്സയാണ് അതേ സ്ഥാനത്ത് ഉത്തരഭാരതത്തിൽ നിലനിന്നിരുന്ന രസചികിത്സാ സമ്പ്രദായത്തിൽ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളതായി കാണാം രസതന്ത്ര സമുച്ചയം ശാർങ്ങതര സംഹിത അതുപോലെ തന്നെ വീരസിംഹാവലോകം എന്ന വീരസിംഹന്റെ കൃതി ഭാവമിത്രന്റെ ഭാവപ്രകാശം തുടങ്ങിയ അനേക കൃതികൾ കൂടാതെ രാവണകൃതികൾ എന്നറിയപ്പെടുന്ന കുമാരതന്ത്രം നാഡീ പരീക്ഷ അർക്കപ്രകാശം ഉഡീശചന്ദ്രം ഹാരിതരചന എന്നറിയപ്പെടുന്ന ഹാരിത സംഹിത നാഗാർജുന കൃതികളായ കക്ഷപുടം രസരത്നാകരം രശീന്ദ്രമംഗളം ബൗദ്ധഭിക്ഷുവായ മറ്റൊരു വൈദ്യന്റെ കൃതിയായ രസവൈശേഷിക സൂത്രം തുടങ്ങിയ അനവധി ഗ്രന്ഥങ്ങൾ മറ്റൊരർത്ഥത്തിൽ നൂറുകണക്കിന് രസചികിത്സാ ഗ്രന്ഥങ്ങളും ഭാരതത്തിൽ നിലനിന്നിരുന്നു ചരക സംഹിതയും ശുശ്രുത സംഹിതയും ഭേളസംഹിതയും ശാർങ്ങതര സംഹിതയും എല്ലാം കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യന്താധുനിക ശാസ്ത്രത്തിൽ നിലനിന്നിരുന്ന വളരെയേറെ കൺസെപ്റ്റുകൾ ചിന്താധാരകൾ ഹിപ്പോക്രൈറ്റ്സിനും അതുപോലെയുള്ള മറ്റ് ആധുനിക ഭൈഷജ്യ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പല ശാസ്ത്രജ്ഞന്മാരെക്കാളും അത്യുജ്വലങ്ങളായി ഭാരതത്തിൽ രണ്ടര മൂന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ വിഷയം കൈകാര്യം ചെയ്തവരായിട്ട് ഭാരതീയ ഋഷിവര്യന്മാരുടെ പട്ടികയിൽപ്പെടുന്നവരുണ്ടായിരുന്നു ആധുനിക ലോകത്തിൽ ചിരപുരാതനമായ ആയുർവേദ ഗ്രന്ഥത്തിനുള്ള സാധ്യത ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ലോകം അടിവരയിട്ട് അംഗീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്രകാരം നാല് ഉപവേദങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് അഞ്ചാമതൊരു ഉപവേദം കൂടി ഉണ്ടെന്ന് വിവരണങ്ങളിൽ കാണുന്നു അത് ശില്പവേദമാണ് അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ശില്പവേദം എന്ന് അതിൻ്റെ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ക്ഷേത്രം ഭവനം ഗോപുരം കോട്ട രാജകൊട്ടാരം തുടങ്ങിയവയുടെ നിർമ്മാണം നിർമ്മാണം റോഡിൻ്റെയും അതുപോലെ തന്നെ പാലങ്ങളുടെയും നിർമ്മാണം വീട്ടിലെ പൂജാമുറി മുതൽക്ക് എല്ലാ മുറികളുടെയും വിവരണം ഭൂമിയുടെ വിവരണം ഭൂമിയിൽ ക്ഷേത്രവും ഗൃഹവും നിർമ്മിക്കുന്നതിൻ്റെ പ്രത്യേകതകളും എല്ലാം നൽകുന്ന അത്യുജ്വല ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് സ്ഥാപത്യവേദം എന്ന അഞ്ചാമത്തെ ഉപവേദം ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥമായിട്ട് വാസ്തുവിദ്യ എന്നൊരു ഗ്രന്ഥം മലയാളത്തിൽ ലഭ്യമാണ് പതിനാറ് അധ്യായങ്ങളിലായി ശില്പശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ കാലപ്പഴക്കമോ അതിൻ്റെ രചനാകർത്താവിനെയോ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരവുമില്ല ആദ്യത്തെ അധ്യായങ്ങളിൽ ഈശ്വര പ്രാർത്ഥനയും അളവുകോലുകളെക്കുറിച്ചും ശില്പിയുടെ ലക്ഷണത്തെക്കുറിച്ചും ഭൂമിയുടെ ലക്ഷണത്തെക്കുറിച്ചും ഉയർന്നും താഴ്ന്നും കിടക്കുന്ന ഭൂമിയുടെ പ്രത്യേകതയെക്കുറിച്ചും വൃക്ഷങ്ങളുടെ ശുഭാശുഭ ലക്ഷണങ്ങളെക്കുറിച്ചും ഓരോ തരത്തിലുള്ള ഭൂമിയെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഓരോ ഭൂമിയിലും ഏത് ജാതിക്കാർക്ക് വീട് വെക്കാമെന്ന വിവരണവും നൽകിയിരിക്കുന്നു ശാസ്ത്രീയമായി ഇതിൽ പ്രത്യേകതയൊന്നുമില്ലെങ്കിൽ പോലും ഭൂമിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രീതി വാസ്തുവിദ്യയിൽ അത്യുജ്വലമായ ഒരു പാരാമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നു വാസ്തുപുരുഷന്റെ വിവരണവും വാസ്തുബലിയും വാസ്തുപുരുഷ ശരീരന്റെ പ്രത്യേകതയും വാസ്തുപുരുഷ ശരീര പ്രത്യേകതയും വിവരിച്ചതിന് ശേഷം ഭവന നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട രീതികളും ആചാരങ്ങളും എന്താണെന്ന് വിവരിക്കുന്നു നാലുകെട്ടുള്ള ഭവനം അതുപോലെ തന്നെ മുറ്റം ഗ്രഹത്തിന്റെ മർമ്മം മർമാദികൾ ഭേദിച്ചാലുള്ള പ്രായശ്ചിത്തം ഭവന നിർമ്മാണത്തിന് ആചരിക്കേണ്ട ആചാരങ്ങൾ അതുപോലെ തന്നെ മധ്യമവും അധമവുമായ അളവുകൾ ഉപയോഗിച്ച് ഓരോ മുറികളും ഹാളും സിറ്റൗട്ടും എല്ലാം ഉണ്ടാക്കേണ്ടത് പ്രകാരമാണെന്ന് വിവരിച്ചതിന് ശേഷം നാലുകെട്ട് തുടങ്ങിയ പ്രത്യേക രീതിയിലുള്ള വീടുകളും തൂണുകൾക്ക് കൊടുക്കേണ്ട സെന്റർ പ്രത്യേക മർമ്മഭാഗങ്ങളിൽ തൂണ് നിർത്തുന്നതിൻ്റെ പ്രത്യേകത ഗൃഹനാഥന്റെ വയസ്സും അദ്ദേഹത്തിൻ്റെ ഉയരം തുടങ്ങിയ അളവുകളും അങ്കുലത്തിൻ്റെ അളവുകളും ഹസ്തത്തിൻ്റെയും പാദത്തിൻ്റെയും അളവുകളും തമ്മിൽ ഗ്രഹത്തെ എപ്രകാരം ബന്ധിപ്പിക്കണമെന്ന നിയമവും സന്ധിയും അതുപോലെ തന്നെ പട്ടികയും ഉത്തരവും കഴുക്കോലും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിവരണവും നൽകിയിരിക്കുന്നു കൂടാതെ പലതരത്തിലുള്ള മരങ്ങൾ ഉപയോഗിച്ച് വീട് കൂടുതൽ ശക്തമായും പ്രത്യേക സൗകര്യങ്ങളോടും കൂടി ഉണ്ടാക്കേണ്ട രീതിയും വാസ്തുവിദ്യയിൽ വിവരിക്കുന്നുണ്ട് ഭാരതീയമായ എല്ലാ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും സംഗ്രഹരൂപത്തിൽ അവയുടെ നന്മകളെല്ലാം സ്വീകരിച്ച് ട്രോപ്പിക്കൽ രാജ്യങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രഹനിർമ്മാണമാണ് ക്ഷേത്ര നിർമ്മാണമാണ് ഈ വാസ്തുവിദ്യ എന്ന ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്നത് അപ്രകാരം തന്നെ ഭാഷാശില്പരത്നം എന്ന ഗ്രന്ഥവും വിശ്വകർമ്മീയം എന്ന ഗ്രന്ഥവും ഭാരതീയമായ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ അപ്രോച്ചുള്ള ഗ്രഹങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നിർമ്മാണത്തെ വിവരിക്കുന്നു സമരാങ്കണ സൂത്രധാര മയമതം തുടങ്ങിയവയും ശില്പശാസ്ത്രത്തിൻ്റെ അൺക്വസ്റ്റ്യനബിൾ ക്വാളിഫിക്കേഷൻസ് വിവരിക്കുന്ന സമഗ്രമായ ഭാരതീയ ചിന്താധാരയിലൂടെ ഭാരതത്തിലെമ്പാടും ഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്ന മഹാഭാരത ഗ്രന്ഥത്തിലെ മയന്റെ അഭിപ്രായമെന്നറിയപ്പെടുന്ന മയമതം എന്ന പുസ്തകം ഉൾപ്പെടെയുള്ളവയിൽ ഭാരതീയമായ കാലാവസ്ഥയും ജീവിത രീതിയും അതുപോലെ തന്നെ ധാർമ്മിക ബന്ധങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഗ്രഹങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം വിവരിക്കുന്നത് ഇപ്രകാരം നോക്കുമ്പോഴാണ് ഭാരതത്തിൽ ജീവിതം ക്രൂഡ് വേ ഓഫ് ലൈഫ് ആയിരുന്നില്ല വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും മുമ്പിൽ കണ്ടുകൊണ്ട് സമഗ്രമായ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ ചിന്താധാരകളും അനുനിമിഷം വളരുവാൻ സൗകര്യം കൊടുത്തുകൊണ്ട് ശാസ്ത്രീയമായ വീക്ഷണം നിലനിർത്തിക്കൊണ്ട് വിജ്ഞാനപരമായ ബഹിസ്ഫുരണത്തെ അടിവരയിട്ട് അംഗീകരിച്ചുകൊണ്ട് തെറ്റുകളെ തിരുത്തിക്കൊണ്ട് ശരികളെ സ്വാംശീകരിച്ചുകൊണ്ട് ആനോ ഭദ്ര ക്രതവോ എന്തു വിശ്വത എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ നന്മകളെ സ്വീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഉപവേദ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളാണ് Indian Institute of Scientific Heritage ഇതിൻ്റെ ശാസ്ത്രീയ തത്വങ്ങൾ പഠിച്ച് അതിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവയുടെ നന്മ സ്വീകരിക്കാനും തിന്മയെ പരിത്യജിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഭാരതീയമായ ചിരപുരാതനമായ നിത്യനൂതനമായ ശാസ്ത്രീയവും ആത്മീയതയും സാമൂഹികവുമായ ചിന്താധാരകൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാവർക്കും വിനയത്തോടുകൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു നമസ്കാരം